ഭാരതീയ ആചാര വിചാര വിശ്വാസ പ്രമാണങ്ങളുടെ നമ്മുടെ പൈതൃക സന്ദേശങ്ങളുടെ ആത്മീയവും ശാസ്ത്രീയവുമായ വിലയിരുത്തലുകളാണ് നാം ഈ പരിപാടിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പരമപവിത്രമായ ഭാരതത്തിൻ്റെ സന്ദേശങ്ങളെല്ലാം ആത്മീയതയും ശാസ്ത്രവും സമന്വയിച്ചു കൊണ്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ ശ്രവിക്കാൻ സാധിച്ച വിഷയങ്ങളിൽ നിന്ന് മനസ്സിലായി കാണും ഭാരതീയ പൈതൃകത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ നാടിൻ്റേതായ സന്ദേശങ്ങളുടെ മഹത്വം അതിൽ നാല് വിഷയങ്ങളാണ് നാം പഠിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് ഭാരതീയ ആത്മീയ അല്ലെങ്കിൽ ഈശ്വര സന്ദേശങ്ങളെക്കുറിച്ച് ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഭാരതത്തിലെ ശാസ്ത്ര സാങ്കേതിക പൈതൃകങ്ങളെക്കുറിച്ച് ഇത് ഇപ്രകാരം വിവരിക്കുമ്പോൾ ഓർമ്മ വയ്ക്കാനും ഉൾക്കൊള്ളുവാനും പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ സ്വയം വിശകലനം ചെയ്യാനും നമുക്ക് സാധിക്കും നമുക്ക് സാധിക്കണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അറിവുകൾ നമ്മുടെ പൈതൃക സന്ദേശങ്ങൾ അനവധിയുണ്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് പഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല ഒരു മനുഷ്യ ജീവിതത്തിൽ പഠിച്ചു തീർക്കാവുന്നതല്ല ഇവയിൽ പലതും അതുകൊണ്ട് തന്നെ നമ്മളോട് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അല്ലെങ്കിൽ നാം കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ഒരു സയൻറ്റിഫിക് ഇൻ്റർപ്രട്ടേഷൻ ശാസ്ത്രീയമായ വ്യാഖ്യാനം നൽകണമെങ്കിൽ അടിസ്ഥാനപരമായ അറിവ് ഉണ്ടാകുക അടിസ്ഥാനപരമായ അറിവ് ഉണ്ടാക്കുക അതിൻ്റെ വെളിച്ചത്തിലാണ് ബാക്കി കാര്യങ്ങൾ നാം വിശകലനം ചെയ്യേണ്ടത് ഒരു പക്ഷേ വളരെ വ്യക്തമായും പൂർണ്ണമായും വിശകലനം ചെയ്ത് അതിന് വ്യാഖ്യാനം നൽകാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും ഒരു പരിധിവരെയും നമുക്കും നാം പറയുന്നത് കേൾക്കുന്നവർക്കും അതിൻ്റെ യുക്തിയെക്കുറിച്ച് മനസ്സിലാക്കിപ്പിക്കാൻ അത് സഹായിക്കും അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ നാലായിട്ട് തിരിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ആചാരങ്ങളെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ആചാരങ്ങളുടെ സമഗ്രമായ സമന്വയമാണ് നമ്മുടെ ധർമ്മം ഓരോ വ്യക്തിയുടെയും ധർമ്മം എന്ന് പറയുന്നത് അയാൾ അനുശാസിക്കേണ്ടതായ ആചാരങ്ങളുടെ സമഗ്രമായ ഒത്തുചേരൽ അങ്ങനെ അനവധി വ്യക്തികളുടെ അവരേത് സ്ഥാനത്തിരിക്കുന്നു ഏത് സ്ഥാനം വഹിക്കുന്നുവോ അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രത്തിലായാലും അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അഥവാ അവരുടെ വ്യക്തിപരമായ ധർമ്മം അവരുടെ സമൂഹപരമായ ധർമ്മം അവരുടെ രാഷ്ട്രപരമായ ധർമ്മങ്ങളെ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒറ്റ വാക്കാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ആ സനാതന ധർമ്മം ഒരു മതമല്ല ഹിന്ദു മതം എന്ന് പറയരുത് എന്ന് എല്ലാവരും പറയാറുണ്ട് എന്താ കാരണം ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ പരമമായ സത്യത്തെക്കുറിച്ച് യേശുദേവൻ അല്ലെങ്കിൽ ക്രിസ്തു വിവരിച്ചിരിക്കുന്നതാണ് ക്രിസ്തു മതം മതം എന്ന വാക്കിൻ്റെ അർത്ഥം ഒപ്പീനിയൻ അഭിപ്രായം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പതിനേഴ് സ്ഥലത്ത് പറയുന്നുണ്ട് ഇതി മേ മത ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവണമെന്നില്ല അപ്പം എൻ്റെ അഭിപ്രായമേതോ അത് എൻ്റെ മതം അപ്പം എക്സിൻ്റെ അഭിപ്രായമേതോ അത് എക്സിൻ്റെ മതം ഇസ്ലാം മതം ആരാധ്യനായ മുഹമ്മദ് നബി പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഖുറാനിൽ കൊടുത്തിരിക്കുന്നത് നബി നൽകിയ മതം ഒപ്പീനിയൻ അതേ സമയത്ത് ഹിന്ദു എന്നു പേരായ ഒരു വ്യക്തി നൽകിയിരിക്കുന്നതല്ല മതം ഹിന്ദു എന്ന് പേരായ ആരും ജീവിച്ചിരിപ്പില്ല അപ്പൊ ഹിന്ദു എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് ആ സിന്ധോ സിന്ധു പര്യന്തം യശ്യ ഭാരതഭൂമികാഹ മാതൃഭൂഹു പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദു ഹിന്ദുരീതി സ്മൃത സപ്ത സിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്നതായ ഭാരതഭൂമിയെ ആരാണോ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് മദർലാൻഡ് ആൻഡ് ഫാദർലാൻഡ് മറ്റൊരു പുരാണത്തിൽ പറയുന്നു മാതൃഭൂ പുണ്യഭൂശ്ചൈവ മദർലാൻഡ് ആൻഡ് ഹോളി ലാൻഡ് ആയിട്ട് ആരാണോ കണക്കാക്കുന്നത് അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ ഭാരതത്തിൽ ജീവിക്കുന്ന നൂറ്റി മൂന്ന് കോടി ജനങ്ങളും ഹിന്ദുക്കൾ തന്നെയാണ് അവർ ക്രിസ്തുമത വിശ്വാസികളാണെങ്കിലും ഇസ്ലാം മത വിശ്വാസികളാണെങ്കിലും ഹിന്ദുക്കൾ തന്നെയാണ് കാരണം ഇവിടെ മതവുമായിട്ട് ഈ ഹിന്ദു എന്ന പേരിന് ഒരു ബന്ധവുമില്ല അപ്പം ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഭാരതഭൂമിയെ പവിത്ര ഭൂമിയായിട്ട് മാതൃഭൂമിയായിട്ട് പിതൃഭൂമിയായിട്ട് motherland fatherland and holy land ആയിട്ട് ആരാണോ ദൃശ്യം നടത്തുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് ദർശനം നടത്തുന്നത് അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഹിന്ദു എന്ന പദം റിലീജിയൻ അഥവാ മതം മതം എന്ന വാക്കുമായിട്ട് ബന്ധമില്ല സനാതനധർമ്മം എന്നുള്ളത് കറക്റ്റ് യൂസേജ് കാരണം ആചാരങ്ങളിലൂടെ സന്ദേശം എത്തിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഭാരതത്തിൽ അനുശാസിച്ചു പോന്നിരിക്കുന്നത് ആ ജീവിത രീതി ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആചാരങ്ങൾ ഒത്തുചേർന്നാൽ ധർമ്മമായി ധർമ്മം ഒരുമിച്ച് ചേർത്താൽ സനാതനധർമ്മമായി ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ആചാരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു അതിൽ ഞാൻ ഓർമ്മിപ്പിച്ചത് അഞ്ച് തരത്തിലുള്ള ആചാരങ്ങളാണുള്ളത് അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നാം അനുശാസിക്കുന്നതാണ് ആചാരങ്ങൾ ചില ആചാരങ്ങൾക്ക് അഞ്ചിൽ ഒരു ലക്ഷ്യമാണുള്ളത് ചിലതിന് ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ മനസ്സിനെ സ്വാധീനിക്കുന്ന മാനസികമായ നന്മയ്ക്ക് ഉതകുന്ന ആചാരങ്ങൾ ശാരീരികമായ നന്മയ്ക്ക് ഉതകുന്ന ആചാരങ്ങൾ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് നന്മ വരുത്തുന്ന ആചാരങ്ങൾ സാമൂഹിക ബന്ധം ദൃഢമാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആചാരങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയുള്ള ആചാരങ്ങൾ ഇതിൽ മാനസിക നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞു ശാരീരികമായ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളുടെ ഏതാണ്ട് പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അതിൽ പ്രധാനപ്പെട്ട മൂന്ന് നാല് ആചാരങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽക്ക് മരണം വരെ നാം അനുശാസിക്കുന്നതായ ആചാരങ്ങളെ ഷോഡശ കർമ്മങ്ങൾ എന്ന് പറയാറുണ്ട് ഷഡ് ദശ ഷോഡശ ഷഡ് ആറ് ദശ പത്ത് ഷോഡശ പതിനാറ് പതിനാറ് കർമ്മങ്ങളുണ്ട് അതായത് ജനനം മുതൽക്ക് അന്ത്യേഷ്ടി വരെ അവസാനം ആ വ്യക്തിയുടെ ശരീരം വിറകിൻ്റെ മുകളിൽ കിടത്തിയിട്ട് തീ കത്തിക്കുന്നത് വരെ ഉള്ള ആചാരങ്ങളെ പതിനാറ് ആചാരങ്ങൾ ഷോഡശ ആചാരങ്ങൾ എന്ന് പറയുന്നു ഇതിൽ നാല് ആചാരങ്ങൾ ശരീരത്തിൻ്റെ നന്മയെ ലക്ഷ്യമിട്ട് നമ്മൾ ആചരിക്കുന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ടവയാണ് താനും നിർഭാഗ്യവശാൽ ആ ആചാരങ്ങളുടെ സന്ദേശങ്ങൾ അറിയാതെയാണ് നാം അത് അനുശാസിക്കുന്നത് പലപ്പോഴും നാം അനുശാസിക്കാനേ മറന്നു പോകുന്നത് അങ്ങനെയും സംഭവിക്കാറുണ്ട് അത് ഏതെല്ലാമാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആചാരം എന്ന് പറയുന്നത് ജാതകർമ്മം അതിന് ശരീരത്തോട് വലിയ ബന്ധമില്ല അത് കഴിഞ്ഞു വരുന്നൊരാചാരമുണ്ട് അന്നപ്രാശനം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഒരു കുട്ടി ജനിച്ച് അമ്മയുടെ പാല് മാത്രം കുടിച്ച് ജീവിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഭൂമിയുടെ പാലും ഭൂമിയുടെ അമ്മയായ ഭൂമിയുടെ സസ്യലതാദികളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണവും കഴിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് ജീവിതത്തിൽ അന്നം അഥവാ ഭക്ഷണം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആരംഭിക്കുന്നത് അന്നപ്രാശനം എന്ന ആചാരത്തിലൂടെയാണ് സാധാരണ എന്താ ചെയ്യാം അന്നപ്രാശനം ഗുരുവായൂർ അമ്പലത്തിൽ നടത്തുന്നവരുണ്ട് വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തുന്നവരുണ്ട് അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്താം അതുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ചൊല്ലുക അച്ഛനും അമ്മയും ബന്ധുക്കളും ചോറ് കൊടുത്ത് തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുക നന്നായി വരണമെന്ന് അനുഗ്രഹിക്കുക അച്ഛൻ്റെയും അമ്മയുടെയും മടിയിലിരുന്നു കൊണ്ട് നടത്തുന്ന ആചാരമായിക്കൊണ്ട് ആയതുകൊണ്ട് അതിനകത്ത് കുടുംബ ബന്ധത്തിൻ്റെ ഒരു ഭാഗമുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ബന്ധുക്കൾ തുടങ്ങിയ ഒരു ആചാര നന്മ അതിനകത്തുണ്ട് രണ്ടാമത്തേത് അനവധി ബന്ധുക്കളെ നാം വിളിച്ചു വരുത്തുന്നു ഈ അന്നപ്രാശന ദിവസം പലപ്പോഴും പലരും വീട്ടിൽ ധാരാളം പേര് വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനൊരു സാമൂഹിക ബന്ധമുണ്ട് കുടുംബ ബന്ധം ദൃഢമാക്കാൻ സമൂഹ ബന്ധം ദൃഢമാക്കാൻ ഇവരെല്ലാവരും തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മനസ്സിനകത്ത് ഒരു സന്തോഷം എൻ്റെ കുട്ടിയെ മറ്റുള്ളവർ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകുന്നു എന്ന ഒരു സന്തോഷം അപ്പോൾ അത് മനസ്സിനെ സ്വാധീനിക്കുന്ന ആചാരം കൂടിയാണ് അപ്പം മനസ്സിനെ സ്വാധീനിക്കുന്നു കുടുംബ ബന്ധത്തെ സ്വാധീനിക്കുന്നു സമൂഹ ബന്ധത്തെ സ്വാധീനിക്കുന്ന ഒരാചാരമാണ് അന്നപ്രാശനം ഇനി ഇതിൻ്റെ സയൻസ് എന്താണ് എന്നാലോചിച്ച് നോക്കുക നമ്മുടെ കൊച്ചുകുട്ടി അത്രയും ദിവസം അമ്മയുടെ പാല് മാത്രം കുടിച്ച് ജീവിക്കുന്നു ആ പെർട്ടിക്കുലർ ഡേയിൽ അന്നപ്രാശന ദിവസം കുറച്ച് ചോറ് കുറച്ച് പരിപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആദ്യമായിട്ട് ചോറെടുത്ത് ഈ കുട്ടിയുടെ വായിൽ കൊടുക്കുന്നു അത് കഴിഞ്ഞ് അമ്മയാണ് ആദ്യം കൊടുത്തെങ്കിൽ രണ്ടാമത് അച്ഛൻ കൊടുക്കുന്നു പിന്നെ ഓരോരുത്തരായിട്ട് അല്പാൽപം ചോറ് അവരുടെ കൈകൊണ്ടെടുത്ത് കുട്ടിയുടെ വായിലേക്ക് കൊടുക്കുന്നു ഇതാണ് ആചാരം ആ കുട്ടി കുറച്ച് അകത്തേക്ക് എടുത്തു എന്ന് വരും കുറച്ച് തുപ്പിക്കളഞ്ഞു എന്ന് വരും കുറച്ച് മൂക്കിലേക്ക് കയറി എന്ന് വരും കുറച്ച് നേരം കരഞ്ഞു എന്ന് വരും ഇതെല്ലാം അന്നപ്രാശനത്തിൻ്റെ ഭാഗം പക്ഷെ ഇതിനകത്ത് ഒരു വലിയ സയൻസ് ഉള്ളത് പലരും അവരുടെ കൈകൊണ്ട് ഈ ചോറ് കുട്ടിയുടെ വായിൽ കൊടുക്കുമ്പോൾ അവരവരുടെ കയ്യിലുള്ള അല്പം ചെളി അല്ലെങ്കിൽ രോഗാണുക്കൾ അല്ലെങ്കിൽ അണുക്കൾ ഈ കുട്ടിയുടെ വായിൽ കയറുന്നു അപ്പം എന്താ സംഭവിക്കുക കുറച്ച് അകത്തേക്ക് പോവുകയും ചെയ്യും എന്നാൽ ആരും മഹാരോഗമുള്ളവരല്ല ചോറ് കൊടുക്കുന്നത് സാധാരണക്കാരാണ് അപ്പം കയ്യിലുള്ള ഓർഗാനിസംസ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ അണുക്കൾ അതാദ്യമായിട്ടാണ് കുട്ടിയുടെ വയറ്റിലേക്ക് പോകുന്നത് അത് മിക്കവാറും ശരീരത്തെ അല്പം ബാധിച്ച് ചിലപ്പോൾ ചെറിയൊരു പനി അല്ലെങ്കിൽ ഒരു കോൾഡ് ഇതിലേതെങ്കിലും ചെറിയൊരു അസുഖം വരാൻ കാരണമുണ്ട് എന്താ കാരണം കുറച്ച് രോഗാണുക്കൾ ചെറിയ ഡോസിലെങ്കിലും അകത്തേക്ക് പോയി ഉടനെ തന്നെ ശരീരം ഈ രോഗാണുക്കൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങും നമ്മൾ വാക്സിനേഷൻ കൊടുക്കാറുണ്ട് ഇനോക്കുലേഷൻ ചെയ്യാറുണ്ട് ആ ഇനോക്കുലേഷൻ്റെ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ പ്യുവർ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ അന്നപ്രാശനം എന്ന ആചാരത്തിനുള്ളത് എന്താ അതിൻ്റെ കാരണം കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലുള്ള അല്പാൽപ്പം ചെളി വായിലേക്ക് പോകുമ്പോൾ ആ ചെളി ചെളിയിലുള്ള രോഗാണുക്കളെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി വരുത്തുന്നതിന് സഹായിക്കും ഒരു എട്ട് മാസം മുമ്പ് നല്ല ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അമേരിക്കൻ ജേണലിൽ നിന്നെടുത്ത് മാതൃഭൂമി പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ് അതിൽ അമേരിക്കക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നു പരിധിക്കപ്പുറം കൈ കഴുകരുത് ഊണ് കഴിക്കുന്നതിന് മുമ്പ് കയ്യ് വൃത്തിയായി കഴുകരുത് കുറച്ച് ചെളി കയ്യിലുണ്ടാവണം എന്തിനാത് അത്രയും അംശം ചെളി അല്ലെങ്കിൽ അണുക്കൾ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അകത്തേക്ക് പോകുമ്പോൾ ആ അണുക്കൾ ശരീരത്തിൽ ഇമ്മ്യൂണൈസേഷൻ എന്ന രീതിയിൽ ഇനോക്കുലേഷൻ്റെ രീതിയിൽ ഒരു റെസിസ്റ്റൻസ് തന്നെ താനെ ബിൽഡ് ചെയ്യും അങ്ങനെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി വരും ഇന്ന് ഇതൊരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അപ്പോൾ ഭാരതത്തിൽ നിലനിന്നിരുന്ന ആയിരക്കണക്കിന് വർഷം മുമ്പ് മുതൽക്ക് നിലനിന്നിരുന്ന ഷോഡശ ആചാരത്തിലെ അന്നപ്രാശനത്തിന് ഒരു പ്യുവർ സയൻസ് ഉണ്ട് കൂടാതെ സൈക്കോളജി ഉണ്ട് കൂടാതെ ഫാമിലി റിലേഷൻ ഉണ്ട് കൂടാതെ സോഷ്യൽ ബോണ്ടേജിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് അതാണ് ഷോഡശ ഗർഭത്തിലെ ഒരാചാരത്തിൻ്റെ എക്സ്പ്ലനേഷൻ രണ്ടാമത്തെ ഒരു ആചാരം നോക്കാം ചൂടാകരണം എന്ന് പറയുന്ന ചെവി കുത്തൽ ഇപ്പം ആരുടെയും ചെവി കുത്താറില്ല പണ്ട് ഭാരതത്തിൽ ഇപ്പോൾ ചില വില്ലേജുകളിലുണ്ട് ഒരു മച്ചിങ്ങയുടെ വെള്ളയ്ക്ക മച്ചിങ്ങ അല്ലെങ്കിൽ നാളികേരം മൂക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ ഒരു തൊണ്ട ചെറിയ പീസ് കത്തിക്കൊണ്ടെടുത്ത് അത് പുറകിൽ ചെവിയുടെ പുറകിൽ വെച്ചിട്ടാണ് ഇവിടെ ഓട്ടയുണ്ടാക്കുന്നത് അപ്പോൾ ആ ചെറിയ മച്ചിങ്ങ അല്ലെങ്കിൽ വെള്ളക്കയുടെ തൊണ്ടിലുള്ളതായ പോളിഫീനോൾസ് എന്ന സംയുക്തം അസാധാരണമാം വിധം രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു കോമ്പൗണ്ടാണ് അപ്പം ശരീരത്തിൽ ചെവിയിൽ ഓട്ടയുണ്ടാക്കുമ്പോൾ അതിലേക്ക് പരിധിക്കപ്പുറം രോഗാണുക്കൾ വരാതിരിക്കാൻ ഈ മച്ചിങ്ങയുടെ കഷ്ണം പുറകിൽ വെച്ച് ഓട്ടയുണ്ടാക്കുന്നു പക്ഷേ ഓട്ടയുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മുറിവുണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുക കുറച്ച് രോഗാണുക്കൾ അകത്തേക്ക് കയറാതിരിക്കില്ല വാക്സിനേഷന് പോലും എന്താ ചെയ്യുക ഒരു ചെറിയ നീഡിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുറിവുണ്ടാക്കുന്നു ആ മുറിവ് എന്തിനാണ് വാക്സിനേഷനിലുള്ളതായ രോഗാണുക്കളെ അകത്തേക്ക് കയറ്റി വിടാൻ അപ്പോൾ ചെവി രണ്ടും കുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന സമയത്ത് മുറിവുണ്ടാക്കി കമ്മലിടുന്ന സമയത്ത് ആ ചെവിയിലൂടെ ആ മുറിവിലൂടെ കുറച്ച് രോഗാണുക്കൾ അകത്തേക്ക് കയറും ഈ കമ്മലൊക്കെ ഇടുമ്പോൾ കയ്യിലുള്ള രോഗാണുക്കൾ ആ വായുവിലുള്ള രോഗാണുക്കൾ ഇതെല്ലാം അകത്തേക്ക് കയറും അപ്പം രണ്ട് ചെവിയിലും കുത്തിക്കഴിഞ്ഞ് അടുത്ത ദിവസമാകുമ്പോൾ മിക്കവാറും ചെവിയിൽ ചെറിയ രീതിയിലെങ്കിലും പഴുപ്പുണ്ടാവും ഈ പഴുപ്പുണ്ടാവുന്നതിൻ്റെ അർത്ഥം എന്താണ് രോഗാണുക്കൾ അകത്തേക്ക് കയറി ഇല്ലെങ്കിൽ പഴുപ്പുണ്ടാവില്ല അപ്പം രോഗാണുക്കളെ അകത്തേക്ക് അല്പമായിട്ട് ചെറിയ ഡോസിൽ പ്രവേശിപ്പിക്കുന്നത് ആ ചെവിയിലൂടെ അകത്തേക്ക് കയറുന്ന രോഗാണുക്കൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയുക വാക്സിനേഷൻ വാക്സിനേഷനിൽ പ്യുവർ രോഗാണുക്കളെയാണ് ഉപയോഗിക്കുക ഇവിടെ നമ്മൾ രോഗാണുക്കളെ ഉപയോഗിക്കാറില്ല കയ്യ് അല്ലെങ്കിൽ കമ്മൽ അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന സിസ്റ്റം അതിൽ കൂടെ കുറച്ച് രോഗാണുക്കൾ ഓട്ടോമാറ്റിക്കലി അകത്തേക്ക് കയറും അല്ലെങ്കിൽ രോഗാണുക്കളോ അണുക്കളോ അകത്തേക്ക് കയറും അത് ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അന്നപ്രാശനം എന്ന് പറയുന്നത് ഇനോക്കുലേഷൻ്റെ സ്ഥാനവും ചൂടാകരണം എന്ന് പറയുന്നത് വാക്സിനേഷൻ്റെ സ്ഥാനവുമാണ് നമ്മളുടെ ആചാരങ്ങളിൽ വഹിക്കുന്നത് അത് പ്യുവർ സയൻസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒരു ഇല്ല ശരിക്ക് ഇപ്രകാരം ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് വളരെ ചെറിയ കുട്ടിയുടെ ശരീരത്തിൽ ഒരു തരത്തിൽ റെസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട് ബാലാരിഷ്ടകൾ എന്ന് എന്താ അതിൻ്റെ അർത്ഥം ചെറിയ കുട്ടിക്ക് കുറച്ച് പനി വരും കുറച്ച് മറ്റു തരത്തിലുള്ള അസുഖം വരും ചിക്കൻ ബോക്സ് വരും പലതരത്തിലുള്ള രോഗാണ് രോഗങ്ങൾ വരാറുണ്ട് ഇത് എന്തിനാണ് ഈ കുട്ടിക്ക് വരുന്നത് ആ കുട്ടി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശരീരം പ്യുവറാണ് ശുദ്ധമാണ് ആ ശുദ്ധമായ ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി വരണമെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം ആ രോഗങ്ങൾ വരുമ്പോഴാണ് ആ രോഗത്തെ എതിർക്കാനുള്ള ശക്തി ശരീരത്തിനകത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് ബാലാരിഷ്ടകൾ ഉണ്ടാകുന്നത് അത് പ്രകൃതിയുടെ വരദാനമാണ് അതുപോലെ ആചാരങ്ങളിലൂടെ നാം ശരീരത്തിന് കൊടുക്കുന്ന റെസിസ്റ്റൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്നപ്രാശനം ചൂടാക്കണം മൂന്നാമത്തേത് നിഷ്ക്രമണം ഇതും ഷോഡശ ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു കുട്ടി ജനിച്ച് ഇരുപത്തെട്ടാമത്തെ ദിവസമോ നാൽപ്പത്തൊന്നാമത്തെ ദിവസമോ അത് അവനവൻ്റെ നാട്ടുനടപ്പനുസരിച്ച് ആ കുട്ടിയെ അച്ഛനും അമ്മയും കയ്യിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി തുളസിത്തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വെച്ച് പശുക്കളെ കാണിച്ച് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീടിലൊരു പ്രദക്ഷിണം വെച്ച് ഏത് വാതിൽക്കൽ കൂടിയാണോ പുറത്തേക്ക് പോയത് പ്രിഫറബിളി കിഴക്ക് വശത്തു കൂടെ അതിൽ കൂടെ തന്നെ അകത്തേക്ക് കൊണ്ടുവരുന്ന കർമ്മമാണ് നിഷ്ക്രമണം ഇവിടെയൊന്ന് ആലോചിച്ച് നോക്കുക അത്ര നേരം പത്ത് മാസക്കാലം അമ്മയുടെ ഗർഭത്തിൽ അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത ഒരു മുറിയിൽ ഒന്നും ബാധിക്കാതെ കിടക്കുന്ന കുട്ടിയെ ഇനി പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി വാതിൽക്കൽ കൂടി പുറത്ത് കൊണ്ടുപോയിട്ട് ശുദ്ധവായു ശ്വസിപ്പിച്ച് സൂര്യനെ കാണിച്ച് തൊഴുത്തിലുള്ള പശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വീട് മുഴുവനും പ്രദക്ഷിണം വെച്ച് തിരിച്ചകത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുറമേയുള്ള വായു ശ്വസിക്കുന്നു പുറമേയുള്ള വായു സ്കിന്നിൽ ത്വക്കിൽ സ്പർശിക്കുന്നു അതിലൂടെ ഈ ലങ്സിനകത്തേക്ക് രോഗാണുക്കളോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവേശിക്കുമ്പോൾ ആ ലങ്സ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാക്കാനുള്ള തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് നിഷ്ക്രമണം എന്ന് പറയുന്നത് അതുപോലെ ഒരു ചെറിയ കുട്ടിയുടെ ത്വക്ക് എപ്പോഴും സോഫ്റ്റായിരിക്കും അതിനകത്ത് ഓയിലി ലെയർ ഉണ്ടാവും അതിനകത്ത് ഡർട്ട് ഉണ്ടാവും അപ്പോൾ രോഗാണുക്കൾ വരാൻ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ആ സാധ്യത ഒന്ന് കൂട്ടുകയും കൂടി ചെയ്യുന്നു എന്താ കാരണം ഈ കുട്ടിക്ക് പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേരാൻ സാധിക്കണം നാളെ എന്നും വീട്ടിനകത്തിരിക്കേണ്ട വ്യക്തിയല്ല പുറത്തേക്ക് പോകണം റോട്ടിലൂടെ പോകണം വാഹനം ഓടിക്കണം പലതരത്തിലുള്ള അന്തരീക്ഷത്തിൽ വളരണം പലതരത്തിലുള്ള ജോലി ചെയ്യുമ്പോൾ അതിലെ ഗുണങ്ങളും ദോഷങ്ങളും താങ്ങാൻ ഈ ശരീരത്തിന് സാധിക്കണം ഇപ്രകാരമുള്ള ഒരു റെസിസ്റ്റൻസ് ശരീരത്തിന് ലഭ്യമാകണമെങ്കിൽ നേരത്തെ തന്നെ അതിന് തുടക്കം കുറിക്കണം ആ നേരത്തെ തന്നെ തുടക്കം കുറിക്കുന്നതാണ് നിഷ്ക്രമണം എന്ന ചടങ്ങ് അപ്പോൾ ഭാരതീയ ആചാരപ്രകാരം നടത്തുന്നതായ ഷോഡശകർമ്മത്തിൽ അന്നപ്രാശനം എന്ന് പറയുന്നത് ചൂടാകരണം എന്ന് പറയുന്നത് നിഷ്ക്രമണം എന്ന് പറയുന്നത് അവയ്ക്കെല്ലാം ഉജ്ജ്വലമായ ഒരു ശാരീരിക ശാസ്ത്രമുണ്ട് കൂടാതെ ചിലപ്പോൾ നിഷ്ക്രമണ സമയത്ത് ആ കുട്ടിയെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാറുമുണ്ട് അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് വീട്ടിനകത്തുള്ള വായുവുമായിട്ട് മാത്രമല്ല സ്പർശിക്കുന്നത് റോട്ടിലുള്ള വായു വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നത് ഇതെല്ലാമായിട്ട് ആ കുട്ടി ഇടപഴകാൻ വേണ്ടി തുടങ്ങുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ നിഷ്ക്രമണ ദിവസം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്കറിയാം നാമകരണമുണ്ട് നാമകരണം എന്ന് പറയുന്നതിൽ ശരീരശാസ്ത്രമൊന്നുമില്ല എങ്കിലും ആ ശരീരത്തിന് ആ ശരീരത്തിൻ്റെ ഉടമസ്ഥരായ അച്ഛനമ്മമാർ നൽകുന്ന ഒരു പേരാണ് യഥാർത്ഥത്തിൽ നാമകരണം അത് ആ കുട്ടിയുടെ ജീവിതാന്ത്യം വരെ പാസ്പോർട്ടിലാണെങ്കിലും വിസയിലാണെങ്കിലും ചിത്രഗുപ്തൻ്റെ പുസ്തകത്തിലാണെങ്കിലും എഴുതുന്ന പേര് അച്ഛനും അമ്മയും കൊടുത്ത പേരാണ് അപ്പം നമ്മളുടെ ശരീരം പലരുടെയും ശരീരം നോക്കിയാൽ ഒരേപോലെ ഇരിക്കും രണ്ട് കൈകളുണ്ട് രണ്ട് കണ്ണുകളുണ്ട് മൂക്ക് നാക്ക് തൊക്ക് ചെവി കണ്ണ് തലാമൂല ചില കഷണ്ടി ആയിരിക്കും ചിലർ പുറത്ത് കഷണ്ടി ചിലരകത്ത് കഷണ്ടി ആയിരിക്കും ഏതായാലും ആ ശരീരം അല്ലെങ്കിൽ the physiological stature statue is known by this particular name given by the parents അപ്പം അച്ഛനമ്മമാർ കൊടുക്കുന്ന പേര് ചെവിയിൽ മൂന്ന് പ്രാവശ്യം വിളിക്കുകയാണ് അന്ന് മുതൽക്ക് ആ കുട്ടി അറിയപ്പെടുന്നത് ആ പേരിലാണ് അപ്പോൾ ജീവിതാന്ത്യം വരെ ചിലപ്പോൾ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും പത്രങ്ങളിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ ഇന്ന ആളാ മരിച്ചത് എന്ന ഫോട്ടോ സഹിതം കൊടുക്കുമ്പോൾ ആ ഫോട്ടോയുടെ ചുവട്ടിൽ കൊടുത്തിരിക്കുന്ന പേര് ആരിട്ടതാണ് ആ വ്യക്തിയുടെ അച്ഛനും അമ്മയും ഇട്ടതാണ് അപ്പം ജീവിതാന്ത്യം വരെ ജീവിക്കാനുള്ള ശരീരവും ശരീരത്തിനൊരു പേരും നൽകിയത് ഈ മാതാപിതാക്കളാണ് അത് ചെയ്യുന്നതും മറ്റു പലരുടെയും സാന്നിധ്യത്തിൽ അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് നല്ലവണ്ണം ചിരിച്ച് തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച് എൻ്റെ മകൻ എൻ്റെ മകള് ഇനി മുതൽക്ക് ഈ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് അതിനകത്തൊരു കുടുംബശാസ്ത്രമുണ്ട് അതിനകത്തൊരു മാനസിക ശാസ്ത്രമുണ്ട് അതിനകത്തുള്ളൊരു സയൻസ് എന്ന് പറയുന്നത് വ്യക്തിയുടെ രാഷ്ട്രശാസ്ത്രമാണ് ഏത് ആ വ്യക്തി ലോകത്തിൽ എവിടെ പോയാലും അറിയപ്പെടുന്നത് ആ പേരിലാണ് ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ ഈ അച്ഛനമ്മമാരുടെ മകൻ ഇന്ന ദേശത്ത് ജനിച്ച വ്യക്തി എന്ന പേരിൽ അയാൾ അറിയപ്പെടും അപ്പോൾ ഷോഡശാചാരങ്ങളിൽ ഈ നാലെണ്ണം വളരെ പ്രധാനപ്പെട്ടത് പിന്നെ വിദ്യാരംഭമുണ്ട് അതിന് എക്സ്പ്ലനേഷൻ പിന്നീട് നൽകാം ഉപനയനമുണ്ട് എല്ലാവർക്കുമില്ല ചിലർക്കേ ഉള്ളൂ വിവാഹമുണ്ട് അതും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടത് അത് അടുത്ത എക്സ്പ്ലനേഷനിൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആചാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സമഗ്ര ജീവിയായ സാമൂഹിക ജീവിയായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മയ്ക്കുള്ള ആചാരങ്ങൾ പൂർണ്ണമായും നാം കേട്ടു ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കേൾക്കാൻ സാധിച്ചാൽ സ്വയം വിശകലനം ചെയ്യുക ശാരീരിക നന്മയ്ക്കുള്ള ആചാരങ്ങൾ നിങ്ങൾ കേട്ടു കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇത് ഏത് കാറ്റഗറിയിൽ പെടും ഇനി നമുക്ക് കേൾക്കാനുള്ളത് കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങളെക്കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രവിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം ഭാരതീയ ആചാരങ്ങളിൽ മനസ്സിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ ഇനി നമുക്ക് അറിയാനുള്ളത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളെക്കുറിച്ചാണ് ഒരു ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മകൻ മകൾ ഇവരെല്ലാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവർ തമ്മിലുള്ള ബന്ധം എത്ര പവിത്രമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം രണ്ട് തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൽപ്പശാസ്ത്രം എന്ന ആറാമത്തെ വേദാംഗമായ ഗ്രന്ഥ സമുച്ചയങ്ങളിൽ ശിക്ഷ നിരുക്തം വ്യാകരണം ചന്തശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം അപ്പോൾ ആറാമത്തെ വേദാംഗമല്ല അഞ്ചാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തിൽ നാല് ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ പണ്ട് സൂചിപ്പിക്കേണ്ടായി അതിലൊന്നാമത്തെ ഭാഗം യാഗശാസ്ത്രങ്ങളെക്കുറിച്ച് യാഗകർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ശ്രൗതസൂത്രം ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തിന് നിദാനമായ നിയമങ്ങൾ വിവരിക്കുന്ന ധർമ്മശാസ്ത്രം ഒരു ഗ്രഹസ്ഥൻ അതായത് കുടുംബമായിട്ട് ജീവിക്കുന്ന വ്യക്തി അനുശാസിക്കേണ്ടതായ ആചാരങ്ങൾ വിവരിക്കുന്നതായ ഗൃഹ്യസൂത്രം മരണം മരണാനന്തര ചടങ്ങുകൾ വിവരിക്കുന്നതായ പിതൃമേധ സൂത്രം ഇങ്ങനെ നാല് ഭാഗങ്ങളാണുള്ളത് അതിൽ ഗൃഹ്യസൂത്രം എന്ന് പറയുന്ന വലിയ ഒരു ഭാഗമുണ്ട് കൽപ്പശാസ്ത്രം തന്നെ ആതിബൃഹത്തായ ഗ്രന്ഥസമൂഹമാണ് അതിൽ പ്രധാനപ്പെട്ട കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത് ബൗദ്ധായന കൽപ്പശാസ്ത്രം കാത്യായന കൽപ്പശാസ്ത്രം ആപസ്തംഭ കൽപ്പശാസ്ത്രം അതുപോലെ മാനവ കൽപ്പശാസ്ത്രം ഈ ശാസ്ത്രം എന്ന വാക്ക് സൂത്രം എന്ന വാക്കുമായിട്ടും ഉപയോഗിക്കാം കൽപ്പസൂത്രം ഗൃഹ്യസൂത്രം ശ്രൗതസൂത്രം പിതൃമേധസൂത്രം ധർമ്മസൂത്രം എന്നും ഉപയോഗിക്കാവുന്നതാണ് എന്താ അങ്ങനെ പറയാൻ കാരണം ചെറിയ ചെറിയ വരികളിലൂടെ വലിയ വലിയ സന്ദേശങ്ങൾ ആർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ ഈ കൽപ്പശാസ്ത്ര ഗ്രന്ഥത്തിൽ കൽപ്പസൂത്ര ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുണ്ട് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗൃഹ്യസൂത്രം എന്ന് പറയുന്നത് അപ്പം ഗൃഹ്യസൂത്രത്തിൽ ഒരു ഗൃഹത്തിൽ താമസിക്കുന്ന സർവ അംഗങ്ങളും അനുഷ്ഠിക്കേണ്ടതായ അനുശാസിക്കേണ്ടതായ നിയമാവലികളെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ച് ആ ആചാരങ്ങൾ പഠിച്ച് അനുശാസിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അതിൻ്റെ മൂല്യത്തെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് ആ വിവരണം ഉദാഹരണമായിട്ട് ധർമ്മശാസ്ത്രം പറയുന്നുണ്ട് മാതൃദേവോഭവ പിതൃദേവോഭവ അതിഥി ദേവോഭവ ആചാര്യ ദേവോഭവ ഇത് കൽപ്പശാസ്ത്രത്തിലെ ധർമ്മസൂത്രത്തിൽ വരുന്നതായ സന്ദേശമാണ് ഈ സന്ദേശത്തിൻ്റെ പ്രായോഗിക ഭാഗം അപ്ലൈഡ് ധർമ്മശാസ്ത്ര അതെവിടെയാണ് വരിക ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അപ്ലൈഡ് ധർമ്മശാസ്ത്ര എന്ന് പറയുന്നത് ഗൃഹ്യസൂത്രത്തിൽ വരുന്നതായ സന്ദേശങ്ങളാണ് ഒരു ഗൃഹസ്ഥൻ ആചരിക്കേണ്ടതായ എല്ലാ ആചാരങ്ങളും എന്തിനു വേണ്ടിയുള്ളതാണ് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല ആ ആചാരങ്ങൾക്കെല്ലാം വേണമെങ്കിൽ ഒരു പേര് കൂടി പറയാം ആ പേരാണ് കാമ്യേഷ്ടികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല കാമം പ്ലസ് ഇഷ്ടി കാമ്യേഷ്ടി കാമം എന്ന് പറഞ്ഞാൽ സെക്സിനോടുള്ള ആഭിമുഖ്യമാണെന്ന് ധരിച്ചേക്കാനേ പാടില്ല കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം കാമധേനു എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുന്ന പശു എന്നേ അർത്ഥമുള്ളൂ സർവകാമംശ്ചദേഹിമേം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച എനിക്ക് മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരയണമേ എന്നാണ് കാമം എന്ന വാക്കിൻ്റെ അർത്ഥം അത് പലപ്പോഴും മലയാളത്തിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇപ്പം കാമ്യേഷ്ടികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടി യാഗം യജ്ഞം ആചാരം കാമ്യേഷ്ടി മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ പ്രാർത്ഥനയോടുകൂടിയ ചടങ്ങുകളെയാണ് കാമ്യേഷ്ടികൾ എന്ന് പറയുന്നത് ഇനി വേറെ വല്ല ഇഷ്ടിയുണ്ടോ ഉണ്ട് അതിന് പറയുന്ന പേര് മോക്ഷേഷ്ടി അതായത് ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തിലെത്തി മരണമെടുക്കാറായി പത്തെഴുപത് വയസ്സായി ഇന്നത്തെ കാലമല്ല പണ്ടത്തെ കാലത്ത് പത്തെഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ പിന്നെ സ്വർഗം അല്ലെങ്കിൽ മോക്ഷം എല്ലാത്തിനോടും വിരക്തി എന്നിട്ട് ആത്മീയതയിലേക്കുള്ള ദൃഢമായ പ്രയാണം ഇവിടെയെല്ലാം ചില യാഗങ്ങൾ നടത്താറുണ്ട് അല്ലെങ്കിൽ ചില യജ്ഞങ്ങൾ നടത്താറുണ്ട് അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ നടത്താറുണ്ട് ആ കർമ്മങ്ങളൊന്നും നല്ല സുഖമായി ജീവിക്കാൻ വേണ്ടിയോ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയോ സമ്പദ് സമൃദ്ധിക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല സുഖമായിട്ട് വിഷമമില്ലാതെ മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് ഗതി കിട്ടണം ഇങ്ങനെയുള്ള ആചാരങ്ങൾ അതുകൊണ്ട് അത് മോക്ഷേഷ്ടികൾ അതും ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ടതാണ് പക്ഷേ വയസ്സാവുമ്പോൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഗൃഹസ്ഥൻ്റെ ആചാരങ്ങൾ ഗൃഹ്യസൂത്രം ഈ ഗൃഹ്യസൂത്രങ്ങൾക്കെല്ലാം ഒരു വലിയ സന്ദേശമുണ്ട് എന്താ സന്ദേശം അച്ഛനോട് നാം എപ്രകാരമാണ് പെരുമാറേണ്ടത് അമ്മയോട് ഞാൻ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഭാര്യയോട് ഭർത്താവ് ഭർത്താവിനോട് ഭാര്യ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് സഹോദരിയോട് സഹോദരനോട് മുത്തച്ഛനോട് മുത്തച്ഛിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇതെല്ലാം നമ്മൾ കഥാരൂപത്തിൽ വിവരിക്കാറുണ്ട് ആചാരരൂപത്തിൽ വിവരിക്കാറുണ്ട് ഈ രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഒരു കുടുംബം നല്ല മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കണം മൂല്യാധിഷ്ഠിത കുടുംബജീവിതം എന്ന് നിങ്ങൾ കേട്ട് കാണും അപ്പം ആ മൂല്യാധിഷ്ഠിതമായ ജീവിതം എന്ന് പറയുമ്പോൾ സമഗ്രമായ സന്തോഷം സമഗ്രമായ ധാർമ്മിക മൂല്യം സമഗ്രമായ ഐക്യം എല്ലാവരും ചേർന്ന് ജീവിക്കുക എത്ര കാലം ജീവിക്കുന്നു സുഖമായി ജീവിക്കാം അത് ചെറിയ കുട്ടിക്ക് ലഭിക്കേണ്ടതായ മൂല്യങ്ങൾ യൗവനത്തിൽ ലഭിക്കേണ്ടതായ മൂല്യങ്ങൾ നല്ല രീതിയിൽ പക്വത വരുന്ന ആ അവസരത്തിൽ ലഭിക്കേണ്ടതായ നന്മകൾ പ്രായമാകുമ്പോൾ ലഭിക്കേണ്ടതായ നന്മകളും സംരക്ഷണയും ഇതെല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് മറ്റൊരർത്ഥത്തിൽ ഭാരതത്തിൽ നൽകിയിരിക്കുന്നതായ സന്ദേശങ്ങൾ ഏത് രീതിയിലാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് ആചാരങ്ങളിലൂടെ പകർത്തണം ചിലപ്പോൾ നമുക്ക് ചില വരികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ സ്ഥലത്തും പറയാറുള്ള ഒരു ചെറിയ സംഭവ കഥയുണ്ട് മഹാഭാരതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാഭാരതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഗാന്ധാരി ഗാന്ധാരദേശം ഗാൻഡഹാർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് ഗാന്ധഹാറിലാണ് ഗാന്ധാരിയുടെ ജന്മദേശം അവിടെ നിന്നാണ് ഹസ്തിനപുരത്തിൻ്റെ രാജാവായ ധൃതരാഷ്ട്രര് ഗാന്ധാരിയെ വിവാഹം കഴിച്ചത് അവർക്ക് നൂറ് പുത്രന്മാരുണ്ട് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് നൂറായാലും നമുക്ക് വിരോധമില്ല പത്ത് പുത്രന്മാരായാലും വിരോധമില്ല അഞ്ച് പുത്രന്മാരായാലും വിരോധമില്ല രണ്ട് പുത്രന്മാരായാലും വിരോധമില്ല അതൊന്നും നമ്മളുടെ ഈ സന്ദേശത്തെ ബാധിക്കുന്നില്ല എണ്ണം പക്ഷെ സന്ദേശം ഇമ്പോർട്ടൻ്റ് ആണ് എന്താ സന്ദേശം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് കൗരവരെല്ലാം മരിച്ചു കഴിഞ്ഞ് ഗാന്ധാരി കാര്യമായിട്ട് വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ ശ്രീകൃഷ്ണൻ അവിടെ വരികയാണ് ശ്രീകൃഷ്ണൻ വന്ന് ഗാന്ധാരിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗാന്ധാരിക്ക് വേദന ദുഃഖം വയ്യാതെ സ്ഥലകാല ബോധം മറന്ന് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കാൻ വേണ്ടി പോവാണ് ശ്രീകൃഷ്ണനെ ശപിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അറിയാതെ വന്നു നീ പാണ്ഡവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ മക്കളെല്ലാം മരിച്ചത് ഇപ്പം ഗാന്ധാരി പറയാനുള്ളതെല്ലാം പറഞ്ഞു ശ്രീകൃഷ്ണൻ അത് മുഴുവനും കേട്ടു എന്നിട്ട് ശ്രീകൃഷ്ണൻ ഗാന്ധാരിയോട് പറഞ്ഞു അമ്മേ ഞാനല്ല അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണം അമ്മ തന്നെയാണ് കാരണം എന്താ അത് അമ്മയുടെ മക്കളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാക്കാൻ അമ്മയ്ക്ക് സാധിച്ചില്ല അമ്മ കണ്ണും കെട്ടി നടന്നു ഒരൊറ്റ സന്ദേശം ഇത് ഞാൻ പല സദസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാൻ കാരണം ഒരു വീട്ടിൽ ധാർമ്മിക മൂല്യങ്ങൾ വളരുന്ന തലമുറകൾക്ക് വളരുന്ന തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അമ്മയുടെ ധർമ്മമാണ് അച്ഛൻ്റെയും ധർമ്മമാണ് ഇവിടെ ധൃതരാഷ്ട്രർക്ക് കണ്ടു കണ്ടുകൂടാ അപ്പോൾ അച്ഛനത് അത്രയും സാധിച്ചു എന്ന് വരില്ല അപ്പോൾ ദുര്യോധനാദികളിൽ അധർമ്മം വളരുന്നത് കണ്ട് അവരെ തിരുത്താൻ ഗാന്ധാരിക്ക് സാധിച്ചില്ല അതുകൊണ്ട് അധർമ്മം വളർന്നു തിരിച്ച് നമ്മളുടെ വിഷയത്തിലേക്ക് ഒന്ന് വന്ന് നോക്കാം നമ്മളുടെ ധർമ്മശാസ്ത്രം പറയുന്നു അമ്മയും അച്ഛനും മാതാപിതാക്കളാണ് കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തേണ്ടത് അവർ കണ്ണ് കെട്ടി നടക്കുകയോ കണ്ണ് അടച്ചു നടക്കുകയോ ചെയ്താൽ മക്കളിൽ വളരുന്നത് ധർമ്മമായിരിക്കില്ല മക്കളിൽ വളരുന്നത് അധർമ്മമായിരിക്കും അപ്പം എന്താണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചത് കഥ കൊണ്ട് അല്ലെങ്കിൽ ചരിതം കൊണ്ട് അല്ലെങ്കിൽ ചരിത്രം കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുക അമ്മമാർ കുട്ടികളിൽ വളരുന്ന ദുർബുദ്ധി അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ മൂല്യച്യുതി അതാത് കാലത്ത് കണ്ട് തിരുത്തേണ്ടത് ആവശ്യമാണ് ഈ ഒരു സന്ദേശമാണ് കിട്ടുക ആ കഥ ചരിതം കേൾക്കുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ബോധ്യമാകണം തൻ്റെ മക്കൾക്ക് ഇത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു അങ്ങനെ കൊടുക്കാതെ വന്നപ്പോൾ എന്തു സംഭവിച്ചു മക്കൾ സിഗരറ്റ് വലി വീട് വലി ലിക്കറിൻ്റെ ഉപയോഗം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക സന്മാർഗികമായ വഴിയിലൂടെ പോകുന്നതിന് പകരം അസാൻമാർഗിക പന്ഥാവിലൂടെ പോവുക ടെററിസ്റ്റ് ആവുക രാഷ്ട്രദ്രോഹം നടത്തുക സമൂഹദ്രോഹം നടത്തുക കള്ളത്തരം ചതി വഞ്ചന എല്ലാത്തിലും ചെന്നുപെടാൻ കാരണം അമ്മമാരമ്മമാരുടെ ദൗത്യം ചെയ്യുന്നില്ല പിതാക്കന്മാർ പിതാക്കന്മാരുടെ ദൗത്യം ചെയ്യുന്നില്ല അപ്പം നമുക്ക് ലഭിക്കേണ്ടത് ഈ അറിവാണ് ഏതറിവ് മാതാവ് മാതൃധർമ്മം അനുശാസിക്കണം പിതാവ് പിതൃധർമ്മം അനുശാസിക്കണം ഏത് ധർമ്മമാണോ മക്കളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നത് ഏത് സന്ദേശമാണോ മക്കളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നത് ആ സന്ദേശങ്ങൾ അച്ഛനും അമ്മയും സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കണം ചിലപ്പോൾ ചില അച്ഛന്മാർ പിതാക്കന്മാർ മക്കളോട് പറയാറുണ്ട് മകനെ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ രാത്രി പകൽ വർക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഉറക്കമൊഴിച്ചിരുന്ന് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയ വീടുണ്ടാക്കിയത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്വത്തുണ്ടാക്കിയത് നിനക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് എന്ന് ഇതെല്ലാം നിരന്തരം കുട്ടിയോട് പറഞ്ഞു എന്ന് വിചാരിക്കുക കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിയോട് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നു നീ എന്താ മനസ്സിലാക്കിയത് ഞാൻ നൽകിയ ഉപദേശത്തിൽ നിന്ന് ആ കുട്ടി ഉടനെ എന്താ പറയുക അച്ഛൻ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തതുപോലെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണോ അച്ഛൻ ഉദ്ദേശിച്ചത് അല്ല ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് പോലെ എനിക്ക് വയസ്സാകുമ്പോൾ നീ ഇതെല്ലാം കുറച്ച് തിരിച്ച് എനിക്കും ചെയ്ത് എന്നെ സംരക്ഷിക്കേണ്ടതാണ് എന്ന സന്ദേശമായിരുന്നു അച്ഛൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ സന്ദേശം ആ കുട്ടിക്ക് എടുക്കാൻ സാധിച്ചില്ല എന്താ കാരണം സ്വന്തം അച്ഛൻ മകനു വേണ്ടി ചെയ്തതായ എല്ലാ കാര്യങ്ങളും ആ കുട്ടി കണ്ടിട്ടുണ്ട് സ്വന്തം അച്ഛൻ അച്ഛൻ്റെ അച്ഛന് വേണ്ടി ചെയ്തതൊന്നും ആ കുട്ടി കണ്ടിട്ടില്ല സ്വന്തം അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതും ആ കുട്ടി കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തത് എങ്ങനെയാണ് തന്നെത്താനെ മനസ്സിലാക്കുക അതിന് ഒരു വഴിയേ ഉള്ളൂ ഉപദേശിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉപദേശിച്ചെങ്കിലും കൊടുക്കുക അപ്പോൾ അമ്മയ്ക്കും അച്ഛനുമുള്ള ദൗത്യം എന്ന് പറയുന്നത് ജീവിത മൂല്യങ്ങൾ ജീവിതത്തിലെ മഹത്തായ സന്ദേശങ്ങൾ അതിൻ്റെ ശാസ്ത്രവും കൂടി ചേർത്ത് സയൻസും കൂടി ചേർത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നതായ മക്കൾ അതിൻ്റെ നന്മകൾ എടുക്കാതിരിക്കില്ല ഒരു കഥ കൂടി ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം എന്താ ഇന്ന് ഇത്ര കഥ പറയാൻ കാരണം പലപ്പോഴും അച്ഛൻ അമ്മ ഇവർ ധരിക്കുന്നത് എൻ്റെ മകനോട് ഇതെല്ലാം പറഞ്ഞാൽ അവനൊന്നും കേൾക്കില്ല കേൾക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു എന്ന് ചിലർ പറയും മറ്റ് ചിലർ പറയും അവന് സ്കൂളിൽ തന്നെ വേണ്ടത് പഠിക്കാനുണ്ട് ഇനി ഇതും കൂടി പഠിക്കാം അവനെ ബോറടിപ്പിക്കണ്ട ഇതെല്ലാം ഈ അച്ഛനും അമ്മയ്ക്കും തിരിച്ചു കിട്ടാൻ പോകുന്ന നെഗറ്റീവിൻ്റെ തുടക്കമാണ് ഒരു മൂല്യം കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ പുസ്തകം വായിക്കുന്ന സമയമൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല മൂല്യങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ കഥാരൂപത്തിൽ കൊടുക്കാം ഭക്ഷണം കഴിക്കുന്ന വേളയിൽ കൊടുക്കാം കൂട്ടത്തിൽ കിടന്നുറങ്ങുന്ന വേളയിൽ കൊടുക്കാം വെറുതെ തമാശ പറഞ്ഞ് ടി വി കാണുന്ന വേളയിൽ ഒന്ന് ടി വി സ്വിച്ച് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൊടുത്താൽ മൂല്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ നിലനിൽക്കാതിരിക്കില്ല നിർഭാഗ്യവശാൽ അതിനെ എല്ലാത്തിനെയും അമ്മമാർ അല്ലെങ്കിൽ പിതാക്കന്മാർ ഒഴിവാക്കുക പതിവ് ഞാൻ അത് കഥാരൂപത്തിൽ പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഏത് നിലവാരത്തിലുള്ള വ്യക്തിക്കും വ്യക്തികൾക്കും മനസ്സിലാകും അതുകൊണ്ടാണ് ഒരു കഥ പറയാമെന്ന് ഞാൻ പറഞ്ഞത് ഈ കഥ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഒരു മുത്തച്ഛനും മുത്തച്ഛൻ്റെ മകൻ മകൻ്റെ ഭാര്യ ഒരു കൊച്ചുകുട്ടി അങ്ങനെ നാല് പേരൊരു വീട്ടിലാണ് ഈ കൊച്ചുകുട്ടിക്ക് മുത്തച്ഛനോട് വളരെ ഇഷ്ടമാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം എല്ലാ വീട്ടിലും മുത്തച്ഛൻ്റെ അടുത്ത് ഈ കുട്ടികളുണ്ടാവും അപ്പോൾ ഈ കുട്ടി എന്നും മുത്തച്ഛൻ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് മുത്തച്ഛൻ ഭക്ഷണം കഴിക്കുന്നത് ഒരു ചട്ടിയിലാണ് മൺചട്ടിയിൽ കുറച്ച് കഞ്ഞിയും കുറച്ച് പിക്കിൾസും ചേർത്താണ് മുത്തച്ഛൻ ഭക്ഷണം കഴിക്കാറുള്ളത് അതേ സമയത്ത് ഈ കുട്ടിയും കുട്ടിയുടെ അച്ഛനും അമ്മയും ഡൈനിങ് ടേബിളിൽ ധാരാളം വിഭവങ്ങൾ വളരെ ചിരിച്ചും സന്തോഷിച്ചും കൊണ്ട് കഴിക്കുന്നു മുത്തച്ഛൻ ഒറ്റയ്ക്ക് ചട്ടിയിൽ ഒരു മുറിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച ആ കുട്ടി ദിവസവും കാണുന്നുണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ വളർന്നു വരുമ്പോൾ ഒരു ദിവസം ഒരു മാസം രണ്ട് മാസം ആറ് മാസം കഴിയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഒരു സംശയം എന്തുകൊണ്ടാണ് മുത്തച്ഛൻ ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാത്തത് സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് അപ്പോൾ അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോഴത്തേക്കും അവർ ഉത്തരം കൊടുത്തില്ലെന്ന് വിചാരിക്കാം മുത്തച്ഛനോട് ഈ കുട്ടി പറഞ്ഞു മുത്തച്ഛൻ എന്തിനാ ഒറ്റയ്ക്ക് മഞ്ചട്ടിയിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ മുത്തച്ഛൻ ഉത്തരം പറഞ്ഞു സാരമില്ല മക്കളെ എന്തെങ്കിലും കുറച്ച് കഴിക്കണം മുത്തച്ഛൻ്റെ കാലമൊക്കെ കഴിയാറില്ലേ കഴിയാറായല്ലോ ഇനി ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ എന്താ ഒറ്റയ്ക്ക് ഇരുന്നാൽ എന്താ മുത്തച്ഛൻ എങ്ങനെയെങ്കിലും ശിഷ്ടകാലം ജീവിച്ച് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകണം ആ കുട്ടിക്ക് ആ ഉത്തരം അത്രയും സംതൃപ്തമായില്ല എങ്ങനെയെങ്കിലും ജീവിക്കണം എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം കിട്ടുന്നത് എന്താണോ അത് കഴിക്കണം എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ സാധിക്കില്ലേ സന്തോഷത്തോടു കൂടി അല്ല അത് പറയുന്നത് അപ്പോൾ ആ കുട്ടി ഒരു ദിവസം മുത്തച്ഛനോട് പറഞ്ഞു മുത്തച്ഛൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും മുത്തച്ഛനും ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെ മുത്തച്ഛനോട് പെരുമാറുന്നത് അപ്പം മുത്തച്ഛനൊരു കാര്യം ചെയ്യണം നാളെ ഭക്ഷണം കഴിച്ച് ഈ മൺചട്ടി കഴുകിയിട്ട് തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ മൺചട്ടി കയ്യിൽ നിന്ന് താഴെ വിടണം ഇപ്പം എന്താ സംഭവിക്കുക നാച്ചുറലി അറിയാം ചട്ടി കയ്യിൽ നിന്ന് വിട്ടാൽ താഴെ വീണ് പൊട്ടും അപ്പോൾ ഈ കുട്ടിയോ കുട്ടി മുത്തച്ഛനോട് ഇത് വിവരിച്ചപ്പോൾ മുത്തച്ഛൻ കുട്ടിയോട് പറഞ്ഞു മുത്തച്ഛൻ ഒരിക്കലും അത് ചെയ്യില്ല കാരണം എന്താ അങ്ങനെ ചെയ്താൽ ഇനി കിട്ടുന്നത് പോലും കിട്ടാതെയാവും അതുകൊണ്ട് മുത്തച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മുത്തച്ഛൻ്റെ ചട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുത്തച്ഛൻ കുറേ ദിവസം പട്ടിണി കിടക്കേണ്ടി വരും അതുകൊണ്ട് മോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട മുത്തച്ഛൻ ഇതേപോലെ സുഖമായി തന്നെ ജീവിക്കാം പക്ഷേ ഈ കുട്ടി വളരെ നിർബന്ധ ബുദ്ധിയുള്ള കുട്ടി നമ്മുടെ കഥാപാത്രമായ കുട്ടി മുത്തച്ഛനോട് നിർബന്ധിച്ച് ഒരു കാരണവശാലും താൻ പറഞ്ഞത് തട്ടിക്കളയരുത് എന്ന് പറഞ്ഞ് മുത്തച്ഛനെ നിർബന്ധിച്ച് അവസാനം മുത്തച്ഛൻ തീരുമാനിച്ചു വരുന്നത് വരട്ടെ ചെറിയ കുട്ടിയുടെ മനസ്സിൽ ഉദിച്ചത് എന്തോ അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ചട്ടി കഴുകിയിട്ട് വരുന്ന വഴിക്ക് അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് ചട്ടി സ്ലിപ്പ് ചെയ്ത് താഴെ വീഴുന്നത് പോലെ അഭിനയിച്ച് കയ്യിൽ നിന്ന് ചട്ടി വിട്ടു അത് താഴെ വീണ് പൊട്ടി ഈ കുട്ടി എന്താ ചെയ്തത് മുത്തച്ഛൻ്റെ അടുത്ത് ചെന്ന് മുത്തച്ഛനോട് അങ്ങോട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്തു ദേഷ്യപ്പെട്ട് മുത്തച്ഛനോട് പറഞ്ഞു മുത്തച്ഛൻ എന്താണ് ഈ ചട്ടി മുറുക്കി പിടിക്കാത്തത് മുത്തച്ഛൻ എന്താ ചട്ടി കയ്യിൽ നിന്ന് താഴെ വീഴാൻ കാരണം ആ ചട്ടി പൊട്ടിയത് മോശമായില്ലേ ഇനി എൻ്റെ അച്ഛനമ്മമാർ വയസ്സാവുമ്പോൾ ഞാൻ പുതിയ ചട്ടി വാങ്ങിക്കണ്ടേ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എൻ്റെ അച്ഛനമ്മമാർക്ക് വയസ്സാകുമ്പോൾ ഞാൻ പുതിയ ചട്ടി വാങ്ങിക്കണം ഈ ചട്ടി പൊട്ടിയില്ലായിരുന്നു എങ്കിൽ ഇതേ ചട്ടി മതിയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ എന്താ കാരണം എൻ്റെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനോട് ട്രീറ്റ് ചെയ്തത് ഈ ചട്ടി കൊണ്ടാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഞാനും എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛനോട് എങ്ങനെയാണോ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പെരുമാറിയിരുന്നത് അത് തന്നെയാണ് ഞാൻ കാണുന്നത് അത് തന്നെയാണ് കുട്ടി കണ്ടത് അതുകൊണ്ട് കുട്ടി പഠിച്ചത് എന്താണ് കുട്ടിക്ക് ആരോടും ദേഷ്യമില്ല കുട്ടിക്ക് ആരോടും വാശിയില്ല കുട്ടിക്ക് പകയില്ല പക്ഷെ കുട്ടിക്ക് കിട്ടിയ സന്ദേശം വയസ്സാകുമ്പോൾ അച്ഛന് ചട്ടിയിൽ ഭക്ഷണം കൊടുക്കണം എന്ന സന്ദേശമാണ് നിത്യവും കണ്ണിലൂടെ കണ്ട് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പരിണത ഫലം എന്തായാലും ഉറപ്പാണ് അച്ഛനും അമ്മയും കുട്ടിയുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞു അടുത്ത ദിവസം മുതൽക്ക് ആ മുത്തച്ഛനെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നു ഇതിന് ഇംഗ്ലീഷിലൊരു പേരുണ്ട് ഈ പേര് നിങ്ങളെല്ലാവരും ഓർക്കണം ഒരാൾ പോലും മറക്കരുത് ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി ഇത് പുതിയൊരു വാക്കാണ് ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ മക്കൾക്ക് ഏത് സന്ദേശമാണോ നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തി മക്കൾക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തിയില്ലെങ്കിൽ നിങ്ങൾ അപ്രകാരം കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അപ്രകാരം ജീവിച്ചില്ല എങ്കിൽ ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന രീതിയിൽ നിന്ന് അത് പകർത്തിയിട്ടാണ് സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് മകനോട് സിഗരറ്റ് വലിക്കരുത് എന്ന് ഉപദേശിച്ചാൽ എന്താ കുട്ടി മനസ്സിലാക്കുക ഞാനും എൻ്റെ മക്കളെ ഉപദേശിക്കുമ്പോൾ സിഗരറ്റ് ചുണ്ടിൽ വെച്ച് സിഗരറ്റ് വലിക്കരുത് എന്ന് ഉപദേശിക്കണം എന്ന് തന്നെയാണ് ആ കുട്ടി മനസ്സിലാക്കുക അതുകൊണ്ട് ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വേളയിൽ നാം മനസ്സിലാക്കേണ്ടത് ആചാരങ്ങൾ സ്വയം ആചരതി ചെയ്യുക സ്വയം ആചരതി ചെയ്യുക സ്വന്തം ജീവിതത്തിൽ ആചരിച്ച് കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഈ വിവരണം കാണുന്നവർ ഓർമ്മിക്കേണ്ട ഒരു വലിയ സന്ദേശം എൻ്റെ മകൻ തലതിരിഞ്ഞു പോയി എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്ത് ഓർക്കേണ്ടതുണ്ട് എൻ്റെ എൻ്റെ മകൻ എൻ്റെ മകൻ തലതിരിഞ്ഞു പോകാൻ കാരണമാര് ഞാൻ തന്നെയാണ് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് അല്ലെങ്കിൽ ഒരു സ്കൂളിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന് ഒരു കുട്ടിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന സമയത്തിന് പരിമിതിയുണ്ട് ഒരു ദിവസത്തിൽ ഏതാണ്ട് ആറു മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറാണ് ഒരു കുട്ടി ആഴ്ചയിൽ അഞ്ച് ദിവസം സ്കൂളിൽ ചെലവഴിക്കുന്നത് അതും ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങളാണ് ഉള്ളത് അതിനേക്കാളും താഴെയുള്ളൂ അപ്പോൾ ആ സ്കൂളിൽ പോയിട്ട് ഒരു കുട്ടിക്ക് മാറ്റമുണ്ടാകേണ്ടതിനേക്കാൾ എത്രയോ ഗഹനമായ മാറ്റമുണ്ടാകേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിൽ വീട്ടിൽ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിദ്യാഭ്യാസ ജീവിതത്തിൽ എൺപത് ശതമാനം സമയം ഒരു കുട്ടി ചെലവഴിക്കുന്നത് അച്ഛനമ്മമാരുടെ കൂട്ടത്തിലാണ് ആ എൺപത് ശതമാനം സമയത്തിൽ പോയിൻ്റ് ഒരു ശതമാനം സമയം zero point one percent time അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അത് ധാരാളമായിട്ട് ആ കുട്ടിയുടെ നന്മയ്ക്ക് കാരണമാകും ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സന്യാസി പറയുകയാണെന്നൊന്നും ധരിക്കരുത് ഇതൊരു തത്വശാസ്ത്രപരമായ ഉപദേശമാണെന്ന് ധരിക്കേണ്ട ആവശ്യവുമില്ല അൾട്രാ മോഡേൺ സയൻസ് സൈക്കോളജി പറയുന്ന അതേ സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ചുകൂടി മലയാളത്തിൻ്റെ ലാഘവത്തോടുകൂടി പറയുന്നു എന്ന് മാത്രം അപ്പോൾ നാം ഓർക്കേണ്ടത് കുടുംബബന്ധം ദൃഢമാക്കാൻ ആവശ്യമായ ആചാരങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് അറിയുന്നതിന് മുൻപ് ഈ ആചാരങ്ങളുടെ ലക്ഷ്യം കുടുംബബന്ധത്തിൻ്റെ ദൃഢതയാണ് അതുകൊണ്ട് കുടുംബബന്ധങ്ങൾ ദൃഢമാക്കാൻ വേണ്ടിയുള്ള ആചാരങ്ങൾ മെക്കാനിക്കലായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുക എന്താ മെക്കാനിക്കലായിട്ട് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വെറുതെ ആ പുസ്തകത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് അതേപോലെ പകർത്തി എന്ന് വിചാരിച്ചാൽ അതേപോലെ പകർത്തിയാൽ അത് ആ ആചാരം കൊണ്ട് ഒരു ഫലവുമില്ലാത്ത ഒരു പരിണത പ്രത്യയമാണ് സംഭവിക്കുക പരിണത ഫലമാണ് സംഭവിക്കുക അതുകൊണ്ട് ഈ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആചാരത്തെ വിശകലനം ചെയ്ത് അതെപ്രകാരമാണ് ഭാര്യാഭർത്തൃബന്ധം മാതൃപിതൃ പുത്ര പുത്രീ ബന്ധം ദൃഢമാക്കുന്നത് എന്നുകൂടി സ്വയം വിശകലനം ചെയ്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അപ്പോഴാണ് കുടുംബബന്ധം ദൃഢമാകാനുള്ള ആചാരങ്ങൾക്ക് പ്രയോജനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി നമുക്ക് കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കാനുള്ള ആചാരങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നിങ്ങൾക്ക് നമസ്കാരം